സംഹിതാപാഠം പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാന്യസ്ത ആദിത്യശിക്ഷതി വ്രതേന ന ഹന്യത്തെ ന ജീയത്തെ ത്വോതോ നൈനമംഹോ അശ്നോത്യന്തിതോ ന ദൂരാൽ പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാന്യസ്ത ആദിത്യ നിത്യശിക്ഷതി നഹന്യത്തെ ന ത്വോതോ നൈനമംഹോ അശ്നോത്യന്തിതോ ന ദൂരാൽ പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാന്യസ്ത ആദിത്യശിക്ഷതി വ്രതേന ന ഹന്യത്തെ ത്വോതോ നൈനമംഹോ അശ്നോത്യന്തിതോ നദൂരാൽ